ഇത് വളരെയേറെ പ്രാധാന്യമേറിയ ഒരു രാവാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആലോചിക്കേണ്ടത് അള്ളാഹു സുഹാനഹുവത്താല സൂറത്തു സുമറിലൂടെ സൂറത്തുൽ ഹഷറിലൂടെ പറഞ്ഞ ഒരു ആയത്ത് നമ്മളൊക്കെ പലപ്പോഴും അത് ഓതി അങ്ങനെ കഴിഞ്ഞു പോയിട്ടുള്ളവരാണ് പലരും അത് വയലു പറയാൻ ഉപയോഗിച്ചിട്ടുള്ളവരാണ് പക്ഷേ ഇപ്പൊ നാം അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിലാണ് അള്ളാഹു സുബാനഹുവത്താല പറയുന്നത് മറ്റൊന്നുമല്ല യാ അയ്യുഹല്ലദീന ആമനു اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون ولا تكونوا كالذين نسوا الله فأنساهم أنفسهم സൂറത്തുൽ ഹഷറിലെ പതിനെട്ട് പത്തൊമ്പത് ആയത്തുകളാണ് യാ ആമനു സത്യവിശ്വാസികളെ ഇത്തക്കുല്ലാഹ നിങ്ങൾ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കണേ ഓരോ ശരീരവും ചിന്തിക്കേണ്ടതുണ്ട് ഓരോ ശരീരവും ഒന്ന് ആലോചിച്ചു നോക്കട്ടെ ഒരു പുനർവിചിന്തനം നടത്തട്ടെ മാ കദ്ദമത്തിലെ വതിൻ നാളേക്കു വേണ്ടി അവൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് നാളേക്ക് ഉപകാരം കിട്ടുന്ന എന്തൊക്കെ പുണ്യകർമ്മങ്ങളാണ് അവൻ ചെയ്തതെന്ന് ഓരോ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കട്ടെ എന്ന് അള്ളാഹുത്താല ആവശ്യപ്പെടുകയാണ് നമ്മളോട് പരിശുദ്ധമായ റമദാനിനെ അള്ളാഹുത്താല നമുക്ക് തന്നു ഇരുപത്തിനാല് നോമ്പ് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നാം നോറ്റുവീട്ടി ഇരുപത്തിയഞ്ചാമത്തെ നോമ്പിന്റെ രാത്രിയിലാണ് നമ്മളുള്ളത് ഈ ഒരു സുവർണകാലം അള്ളാഹുത്താല നമുക്ക് തന്നിട്ട് വൽ തന്തുർ നഫ്സുമ്മാ കദ്ദമത്തിൽ നാളേക്ക് ഉപകരിക്കുന്ന രൂപത്തിലുള്ള എന്ത് കാര്യങ്ങളാണ് അള്ളാഹുവിന് പ്രത്യേകമായിട്ട് ഈ മാസത്തിൽ നാം ചെയ്തു തീർത്തത് നോമ്പ് അള്ളാഹു താല ഈ മാസത്തിൽ ഫർദാക്കിയതാണ് ആ ഫറലായ നോമ്പ് കഴിച്ചാൽ ഫറലായ നിസ്കാരം എല്ലാ കാലത്തും ഉള്ളതാണ് ഫറലായ നിസ്കാരവും മാറ്റിവെച്ചാൽ വൽ തന്നൂർ നഫ്സും കദ്ദമത്തിൽ നാളേക്ക് വേണ്ടി ഉപകാരം കിട്ടുന്ന എന്ത് പുണ്യകർമ്മങ്ങളാണ് നിങ്ങൾ ഈ വിശുദ്ധ റമദാനിൽ വർദ്ധിപ്പിച്ചത് ഒത്തക്കുള്ള നിങ്ങൾ അള്ളഹാനെ പേടിക്കണേ അള്ളഹാനെ പേടിച്ച് ജീവിക്കണേ ഇന്നല്ലാഹബീറും നിങ്ങൾ ചെയ്യുന്നതെല്ലാം അള്ളാഹു താല വ്യക്തമായി അറിയുന്നവനാകുന്നു നിങ്ങൾക്ക് അള്ളാഹുത്താല തന്ന ആയുസിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് അള്ളാഹുത്താല വ്യക്തമായി അറിയുന്നുണ്ട് അള്ളാഹുത്താല അറിയുന്നില്ല എന്ന് കരുതി നിങ്ങളൊന്നും ചെയ്യരുത് അള്ളാഹുവിന്റെ അറിവ് വിശാലമാണ് നിങ്ങളെ മുഴുവനും നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷാർദ്രങ്ങളെക്കുറിച്ചും റബ്ബിന്റെ അയൽമു മുഹയത്താണ് അതുകൊണ്ട് അള്ളാഹുത്താല നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഈ വിശുദ്ധ റമദാൻ അള്ളാഹുത്താല നമുക്കൊരു സുവർണ അവസരമായി തന്നിട്ട് ഒരു വസന്തകാലമായി തന്നിട്ട് ഒരു തൻസീലാത്തിന്റെ കാലമായി തന്നിട്ട് ഈ നിർബന്ധമായ നോമ്പും നിസ്കാരവും മാറ്റി നിർത്തിയാൽ അള്ളാഹുവിന് വേണ്ടി നാളേക്ക് ഉപകാരം കിട്ടുന്ന നാളെ മീസാനെന്ന തുലാസിൽ ഭാരം തൂങ്ങുന്ന നാളെ സുറാത്തിന്റെ മുകളിലൂടെ നമുക്ക് വേഗത്തിൽ ഓടിപ്പോകാൻ സാധിക്കുന്ന നാളെ ആലയിൽ ചെന്ന് കയറിയിരിക്കാൻ സാധിക്കുന്ന എന്ത് പുണ്യകർമ്മമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്ന് ഓരോ നഫ്സും ഒന്ന് ചിന്തിക്കട്ടെ എന്ന് അള്ളാഹുത്താല നമ്മളോട് ആവശ്യപ്പെടുകയാണ് വൽ തന്നൂർ നഫ്സും എന്തൊക്കെയാണ് നമ്മൾ നാളേക്ക് ഉപകാരം കിട്ടുന്നതായിട്ട് ചെയ്തിട്ടുള്ളത് ഒത്തക്കുല്ലാ നിങ്ങൾ അള്ളാനെ പേടിക്കണേ ഇന്നല്ലാഹബീറും നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും അള്ളാഹുത്താലാക്ക് വ്യക്തമായ ബോധമുണ്ട് വലാത്തക്കൂനു കല്ലദീനസുല്ലാഹ് നിങ്ങൾ അള്ളാനെ മറന്ന അള്ളാഹുവിനെ മറന്നു ജീവിച്ചവരെ പോലെ നിങ്ങൾ ആയിത്തീരരുതേ ഫഅൻസാഹും അങ്ങനെ അവരല്ലാനെ മറന്നപ്പോൾ അവരെ തന്നെ അള്ളാഹു അവരെ കൊണ്ട് മറപ്പിച്ചു കളഞ്ഞു അള്ളാഹു സുബാനഹുവത്താലയെ അവർ മറന്നു അതുകൊണ്ട് അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളെ അള്ളാഹുത്താല അവർക്ക് മറപ്പിച്ചു അവരെന്തിനു ജീവിക്കുന്നു എന്ന് ബോധമില്ലാതെ അവർ കാലികളെ പോലെ ജീവിക്കാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളെ അവർ കോർത്തെടുക്കാൻ സാധിച്ചില്ല അങ്ങനെ നിങ്ങളായിത്തീരരുത് ഒരാത്തക്കൂനോ കല്ലദീന നസുല്ലാഹ അള്ളാഹുവിനെ മറന്നു ജീവിച്ച് അള്ളാഹുത്താല നാശത്തിനു വിധേയമാക്കിയവരെ പോലെ നിങ്ങളായി ഫൻസാഹും അംഫുസഹും അവരെ ശരീരത്തിന് രക്ഷപ്പെടുത്തേണ്ട കാര്യങ്ങളെക്കുറിച്ച് അവർ മറന്നു കളഞ്ഞു അള്ളാഹുത്താല അവരെ മറപ്പിച്ചു കളഞ്ഞു അങ്ങനെ നിങ്ങളാകാൻ പാടില്ല നിങ്ങളും അള്ളാനെ മറന്നാൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത നിങ്ങളുടെ ശരീരങ്ങളെ രക്ഷപ്പെടുത്തേണ്ടതിന്റെ ചിന്തയെക്കുറിച്ച് അള്ളാഹുത്താല നിങ്ങളെ മറപ്പിച്ചു കളയും അതുകൊണ്ട് നിങ്ങൾ അള്ളാനെ മറക്കരുത് ഇത്തക്കുല്ലാ നിങ്ങൾ അള്ളാനെ പേടിക്കണേ അള്ളാഹു സുബാനഹുവത്താല നമ്മളോട് ആവശ്യപ്പെടുകയാണ് ഈ ലൈലത്തുൽ ഖദറിന്റെ രാവാകാൻ സാധ്യതയുള്ള ഈ രാത്രിയിൽ എന്റെ സുഹൃത്തുക്കളെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും ഒന്ന് ആലോചിച്ചു നോക്കുക എന്താണ് നാം നാളേക്ക് ഉപകാരം കിട്ടുന്ന രീതിയിൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ചെല്ലുമ്പോ ഞാൻ നീ എന്തൊക്കെ എനിക്ക് വേണ്ടിയിട്ട് ചെയ്തു എന്ന് റബ്ബുല്ലിസത്ത് ചോദിക്കുമ്പോ അവലം അമ്മിറുക്കുമായ അറുപത് വയസ്സുവരെ ഒരാൾക്ക് അള്ളാഹുത്താര ആയുസ് കൊടുത്താൽ പിന്നെ അള്ളാഹുവിന്റെ മുമ്പിൽ പറഞ്ഞു നിൽക്കാൻ അവന് യാതൊരു യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടായിരിക്കില്ലെന്ന് അള്ളാഹുത്താല അള്ളാഹുത്താല അറിയിച്ചതായി അഷറഫുൽ ഖൽഖ് റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ആരെങ്കിലും ആരെങ്കിലും അറുപത് വയസ്സുവരെ ജീവിക്കാൻ അള്ളാഹുത്താല അവന് അനുവാദം കൊടുത്തു കഴിഞ്ഞാൽ അറുപത് വയസ്സുവരെ ജീവിക്കാൻ ആർക്കെങ്കിലും അള്ളാഹുത്താല സൗഭാഗ്യം കൊടുത്താൽ പിന്നെ അള്ളാഹുവിന്റെ കോടതിയിൽ പിടിച്ചു നിൽക്കാൻ കാരണങ്ങൾ പറഞ്ഞ് ഒഴിവ് കഴിവുകൾ പറഞ്ഞ് രക്ഷപ്പെടാൻ പിന്നെ അവന് യാതൊരു മാർഗവും അള്ളാഹു ബാക്കി വെക്കില്ലെന്ന് അതിനെക്കുറിച്ചാണ് അള്ളാഹുത്താല പറഞ്ഞത് അവലം അമ്മിറുക്കുമായ ഫീഹി വജാഅകുമുൻ നദീർ മതിയിൽ ചിന്തിക്കുന്നവന് ചിന്തിക്കാൻ മാത്രമുള്ള പ്രായം നിങ്ങൾക്ക് നാം ജീവിക്കാൻ അനുവാദം തന്നില്ലയോ എന്ന് റബ്ബുല്ലിസത്തായ തമ്പുരാൻ നാളെ നമ്മളോട് ചോദിക്കുമെന്ന് അവലം അമ്മിറുക്കുമായ തതക്കറുഫീഹി വജാ യബീറു ചിന്തിക്കുന്നവന് ചിന്തിക്കാൻ മാത്രമുള്ള പ്രായം നിങ്ങൾക്ക് നാം അനുവദിച്ചു തന്നില്ലയോ നിങ്ങൾക്ക് മുന്നറിയിപ്പുകാർ വരികയും ചെയ്തില്ലയോ നിങ്ങൾക്ക് ഒരുപാട് മുന്നറിയിപ്പുകാർ വന്നു പ്രവാചകന്മാർ വന്നു കിതാബുകൾ വന്നു പണ്ഡിതന്മാർ നിങ്ങളെ ഉപദേശിച്ചു അതിൻ്റെയൊക്കെ പുറത്ത് നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ കറുത്തിരുണ്ട മുടി അത് പിന്നീട് നരച്ചു നരച്ച് വെള്ളരോമങ്ങളായി തീർന്നില്ലയോ ഇതൊക്കെ നിങ്ങൾക്ക് മടക്കത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള അടയാളങ്ങൾ നിങ്ങളായിരുന്നില്ലയോ എന്ന് അള്ളാഹുത്താല നമ്മളോട് ചോദിക്കും നിങ്ങളുടെ ശരീരത്തിൽ അള്ളാഹുത്താല നൽകിയ കറുത്ത മുടി അത് നിരച്ചു വന്നപ്പോൾ അത് നിങ്ങൾക്ക് മടക്കത്തിനുള്ള പ്രായമാണ് നിങ്ങൾ മടങ്ങിപ്പോകാനായിരിക്കുന്നു എന്നതിന്റെ ലക്ഷണമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടില്ലായിരുന്നു എന്ന് അള്ളാഹുത്താല നാളെ നമ്മളോട് ചോദിക്കുമെന്ന് അവലന്നു അമ്മിർക്കും മായ ഇതൊക്കെ മുന്നറിയിപ്പുകളാണ് നമ്മുടെ തലയിൽ നിന്ന് മുടിനരക്കുന്നത് അള്ളാഹുവിന്റെ നദീറാണ് അള്ളാഹുവിന്റെ മുന്നറിയിപ്പുകാരനാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും ക്ഷതം വരുന്നത് ഓരോ അവയവത്തിന് ചിന്തയും കഴിവ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരീരത്തിന്റെ ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകുന്നു എന്നതിന്റെ ലക്ഷണമാണ് നിന്റെ ജീവിതം എന്ന് പറയുന്നത് നീ കബറിലേക്ക് നടന്നെടുക്കുകയാണ് ഓരോ ദിവസം നിന്റെ ആയുസ്സിൽ നിന്ന് കഴിയുമ്പോഴും കബറിനോട് നീ അടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നീ ചിന്തിക്കണം നാളേക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്തിട്ടുള്ളത് എന്ന് വനീബൂല റബ്ബിക്കും അസ്ലിമൂലഹു من قبل أن يأتيكم العذاب ثم لا تنصرون റബ്ബിക്കും നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങണേ വസ്ലിമു നിങ്ങൾ അള്ളാഹുവിന് പരിപൂർണമായി നിങ്ങളെ സമർപ്പിക്കണേ മിൻ അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങളെ പിടികൂടുന്നതിന്റെ മുമ്പ് സറൂൻ അങ്ങനെ അവൻ നിങ്ങളെ പിടികൂടിയാൽ നിങ്ങളെ സഹായിക്കാൻ പിന്നെ ഒരു ശക്തിക്കും സാധിക്കില്ല മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു നമ്മളെപ്പോഴും പറയാറുള്ള വാക്കാണ് ഹാസിബു അംഫുസക്കും മഹാനായ ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ ഉമറും ഫിൽ ജന്ന ഉമർ സ്വർഗത്തിലാണെന്ന് സാദിഖുൽ മസ്തൂഖായ മുഹമ്മദുർ റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് സത്യസാക്ഷ്യം നൽകിയതാണ് ഉമറെ അങ്ങ് സ്വർഗത്തിൽ സീറ്റുറപ്പുള്ളയാളാണെന്ന് ആ ഉമർബിനു ഖത്താബാണ് പറഞ്ഞത് നിങ്ങൾ വിചാരണക്ക് വിധേയമാക്കപ്പെടുന്നതിന്റെ മുമ്പ് നിങ്ങളെ നിങ്ങൾ തന്നെ ഒന്ന് വിചാരണ ചെയ്തു നോക്കുക നിങ്ങളുടെ അമലുകൾ നിങ്ങൾ തന്നെ ഒന്ന് തൂക്കി നോക്കുക കബുല തൂസനു നിങ്ങളെ തന്നെ തന്നെ തൂക്കുന്നതിന്റെ മുമ്പ് നിങ്ങളുടെ അമലുകളൊക്കെ റബ്ബുലിസത്തിന്റെ കോടതിയിൽ ഒന്നൊന്നായി മീസാനിലിട്ട് തൂക്കി കണക്കാക്കുന്നതിന്റെ മുമ്പ് അന്ന് നിങ്ങൾക്കറിയില്ല നന്മ എത്രയുണ്ടാകുമെന്ന് അന്ന് നിങ്ങൾക്കറിയില്ല തിന്മ എത്രയുണ്ടാകുമെന്ന് റബ്ബിന്റെ കോടതിക്കു മുമ്പിൽ മലിക്കുൽ ജബ്ബാറായ തമ്പുരാന്റെ മുമ്പിൽ പേടിച്ചരണ്ടു നിൽക്കുന്ന രംഗമാണ് ആ രംഗം വരുന്നതിന്റെ മുമ്പ് നിങ്ങൾ തന്നെ ഓരോ ദിവസവും നിങ്ങളുടെ അമലൊന്ന് തൂക്കി നോക്കണേ എന്ന് മഹാന മഹാനായ ഉമർബുൻ ഉൽ ഖത്താബ് ഹിസാബ് ഗദൻ നാളെ ഹിസാബ് ലഘുവായി കിട്ടാനുള്ള ഒരേ ഒരു മാർഗം അംതുഹാസിബു അംഫുസക്കുമുല്യവുമ എന്ന് തന്നെ നിങ്ങൾ നിങ്ങളെ വിചാരണ ചെയ്തു നോക്കലാണ് ദിനേന നിങ്ങൾ നിങ്ങളെ ഒന്ന് കണക്കെടുപ്പ് നടത്തിയാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ ദിവസത്തിലുമുള്ള വരവ് ചെലവ് കണക്കുകൾ എത്ര നന്മ ചെയ്തു എത്ര തിന്മ ചെയ്തു എന്നിങ്ങനെയുള്ള വരവ് ചെലവ് അത് നിങ്ങൾ ഓരോ ദിവസവും എടുത്തു നോക്കുക എന്നതാണ് നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ അള്ളാഹുവിന്റെ ഹിസാബ് ലഘുവായി കിട്ടാൻ ഒരേ ഒരു മാർഗമെന്ന് അള്ളാഹുവിന്റെ കോടതിയിൽ നിങ്ങളെ വെളിവാക്കുന്ന ദിവസം വരുന്നതിന്റെ മുമ്പ് നിങ്ങളൊന്ന് അതിനൊരുങ്ങി തയ്യാറാകണേ യൗമൈദിൽ തുറലൂന ലാ തഖ്ഫാ ഖാഫിയ അന്ന് നിങ്ങളുടെ സർവമാന ജീവിതത്തിന്റെ രഹസ്യങ്ങളുടെ ഉള്ളറകളും അള്ളാഹുത്താല വെളിയിൽ കൊണ്ടുവരുന്ന ദിവസമാണ് അന്നൊന്നും അള്ളാഹു ബാക്കി വെക്കില്ല ഒന്നും അള്ളാഹുത്താല മറച്ചു വെക്കില്ല അതുകൊണ്ട് ആ ദിവസം വരുന്നതിന്റെ മുമ്പ് വിജയം ഉറപ്പാക്കാൻ വേണ്ടി നിങ്ങളൊന്ന് കണക്കെടുപ്പ് നടത്തണം എന്നിട്ട് നന്മ കൂടുതലുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം തിന്മകളാണെങ്കിൽ അവക്ക് തൗപ ചെയ്യണം അവയ്ക്കൊക്കെ പകരമായി നന്മകൾ വർദ്ധിപ്പിക്കണം ഈ ദുന്യാവിലെ അതിന് സാധിക്കൂ ചെല്ലുമ്പ് നിങ്ങൾക്ക് തോന്നും ദുന്യാവിൽ വെച്ചൊരുപാട് ചെയ്യാമായിരുന്നെന്ന് പക്ഷേ പിന്നീട് ഒരു മടക്കം റബ്ബുലിസത്തായ തമ്പുരാൻ ഒരാൾക്കും കൊടുക്കില്ല وقد مدح الله تعالى أهل طاعته അള്ളാഹു وتعالى അവനെ ആരാധിക്കുന്നവരെ വളരെയേറെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞു ഇന്നല്ലദീനഹും മിൻ ഖശിയത്തി റബ്ബിഹിം മുഷ്ഫിഖൂൻ يعملون والذين هم بآيات ربهم يؤمنون والذين هم بربهم لا يشركون والذين يؤتون ما آتوا وقلوبهم وجلة أنهم إلى ربهم راجعون أولئك يسارعون في الخيرات وهم لها سابقون നിശ്ചയം അള്ളാഹുവിന്റെ അടുക്കൽ വിജയം വരിക്കുന്ന സത്യവിശ്വാസികൾ എന്ന് പറയുന്നത് അള്ളാഹുവിന് ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അവർ ഭയപ്പാടോടുകൂടെ ചെയ്യുന്നവരാണ് അള്ളാഹുവിലേക്ക് അവർ ഭയപ്പാടോടുകൂടി മുന്നോട്ടെടുക്കുന്നവരാണ് വല്ലദീനഹും വ്യായാത്തി റബ്ബിഹിം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ അവർ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് അള്ളാഹു വിശ്വസിക്കാൻ കൽപ്പിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളിലും അവർ വിശ്വസിക്കുന്നവരാണ് അവരുടെ ജീവിതത്തിന്റെ നന്മ തിന്മകൾ അവരുടെ ജീവിതത്തിന്റെ സുഖദുഃഖങ്ങൾ അവരുടെ ജീവിതത്തിന്റെ രക്ഷശിക്ഷകൾ അവരുടെ ജീവിതത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ അവരുടെ ജീവിതത്തിന്റെ ഉയർച്ച താഴ്ചകൾ എല്ലാം അവർ അള്ളാഹു അള്ളാഹുവിൽ അർപ്പിക്കുന്നവരാണ് അള്ളാഹു കണക്കാക്കിയതാണ് എന്റെ ജീവിതത്തിന്റെ വിജയവും പരാജയവും എന്നെ നേരത്തെ സൃഷ്ടിച്ചപ്പോഴേ അള്ളാഹു തേല കണക്കാക്കിയതാണ് എന്നുറച്ചു വിശ്വസിക്കുന്നവരാണ് അവർ അതുപോലെ അള്ളാഹുവിന്റെ മറ്റു മുഴുവൻ ദൃഷ്ടാന്തങ്ങളിലും അവർ വിശ്വസിക്കുന്നു വല്ലദീനഹും അവർ അവരുടെ റബ്ബിൽ ഒരിക്കലും ഒന്നിനെയും അവർ ശിർക്ക് വെക്കില്ല ഒന്നിനെയും അവർ പങ്കുചേർക്കില്ല ഇബാദത്തിൽ അള്ളാഹുവിന്റെ തൃപ്തി എന്നതിനപ്പുറത്തേക്ക് ഒരു ലക്ഷ്യവും കയറി വരാൻ അവർ സമ്മതിക്കില്ല വല്ലതീന ഉത്തൂനമാത്തൗ വല്ലതീന യു ഉത്തൂനമാ അത്തൗ വകുലൂബുഹും വജില അവർ ചെയ്യുന്ന ഓരോ കാര്യവും അവർ ചെയ്യുന്ന സന്ദർഭത്തിൽ അവരുടെ ഹൃദയം പേടിച്ചരണ്ടുകൊണ്ടാണ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്ന സമയത്ത് അവരുടെ ഹൃദയം പേടിച്ചരണ്ടുകൊണ്ടാണ് അല്ലഹും ഇലാ റബ്ബിഹിം റാജ്യഊൻ അവർ അവരുടെ റബ്ബിങ്കലേക്ക് മടങ്ങിച്ചെല്ലാനുള്ളവരാണ് എന്ന ബോധത്തോടുകൂടെയാണ് അവർ ചെയ്യുന്നത് ഉലായിക യുസാരിഊന ഫിൽ ഖൈറാത്തി വഹും ലഹാ സാബിഖൂൻ ഈ വിഭാഗം ആളുകൾ ഇങ്ങനെ പേടിച്ചരണ്ടുകൊണ്ട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നയാളുകൾ ചെയ്യുന്ന കർമ്മങ്ങൾ പേടിച്ചരണ്ടുകൊണ്ട് ചെയ്യുന്നയാളുകൾ അവർ നന്മയിൽ നന്മയിൽ അവർ അതിജയിക്കുന്നവരാണ് നന്മയിൽ അവർ ആത്മാർത്ഥമായി ഉളരിയെടുക്കുന്നവരാണ് അവർ വേഗത്തിൽ നന്മയിലേക്ക് കുതിക്കുന്നവരാണ് സാബിഖൂൻ മറ്റുള്ളവരെക്കാൾ മുന്നിലെത്തണം എന്ന ഉദ്ദേശത്തോടുകൂടെ മുന്നോട്ടെടുക്കുന്നവരുമാണ് ഈ ആയത്തോതി കേൾപ്പിച്ചപ്പോ ഈ ആയത്ത് റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതി കേൾപ്പിച്ചപ്പോൾ മഹദിയായ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആയിഷത്തു സുദ്ദീഖ റളിയല്ലാഹു അൻഹ ചോദിച്ചു പ്രവാചകരെ മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയ പത്നിയാണ് ആയിഷ മഹദിയായ ആയിഷ ബീവി ചോദിച്ചു യാ റസൂലല്ലാഹ് أهم يشربون الخمر أهم الذين يشربون الخمر ويزنون ويسرقون അല്ലയോ റസൂലെ ഇവിടെ അങ്ങ് പറഞ്ഞല്ലോ വല്ലദീനഹും വല്ലദീന യൂത്തൂനമാത്തൗ വഖുലൂബുഹും വജില അല്ലാഹു തആല പറയുന്നുണ്ടല്ലോ വല്ലദീന യൂത്തൂനമാത്തൗ വഖുലൂബുഹും വജില ചെയ്യുന്ന കാര്യങ്ങൾ ഭയപ്പാടോടുകൂടെ ചെയ്യുന്നവർ എന്ന് അങ്ങ് പറഞ്ഞല്ലോ അള്ളാഹുവിന്റെ കലാമിലുള്ള കാര്യം ആ പറഞ്ഞതിന്റെ അർത്ഥം വ്യഭിചരിക്കുന്നവരെ കുറിച്ചാണോ അവർ വ്യഭിചരിക്കുന്ന സമയത്ത് ഭയപ്പാടോടുകൂടി അള്ളാഹു ശിക്ഷിക്കുമല്ലോ എന്ന് കരുതി ചെയ്യുന്നവരാണോ അതല്ല കള്ളുകുടിക്കുന്ന സമയത്ത് അള്ളാഹു തേല ശിക്ഷിക്കുമല്ലോ എന്ന് കരുതിയിട്ട് പേടിച്ചു കള്ളുകുടിക്കുന്നവരെ കുറിച്ചാണോ ഈ പറഞ്ഞത് അതും അല്ലെങ്കിൽ വയസിരിക്കൂന മോഷ്ടിക്കുന്ന സമയത്ത് അള്ളാഹുത്താല വിലക്കിയ കാര്യമാണല്ലോ ഇത് ഞാൻ ചെയ്യാൻ പാടില്ലല്ലോ അള്ളാഹുത്താല എന്നെ ശിക്ഷിക്കുമല്ലോ എന്ന പേടിയോടുകൂടെ ചെയ്യുന്നവരെ കുറിച്ചാണോ റസൂലേയി ഈ ചോദിച്ചത് ഈ പറഞ്ഞത് ഈ ആയത്തിൽ വല്ലദീന വല്ലദീന യുത്തൂനമാ അത്തൗവ കുലൂബുഹും വജില പേടിച്ചരണ്ട ഹൃദയവുമായി കാര്യങ്ങൾ ചെയ്യുന്നവരെന്ന് അള്ളാഹുത്താല പറഞ്ഞതിന്റെ അർത്ഥം കള്ളു കുടിക്കുന്നവരെ ഉദ്ദേശിച്ചാണോ അത് വ്യഭിചരിക്കുന്നവരെ ഉദ്ദേശിച്ചാണോ അത് മോഷ്ടിക്കുന്നവരെ ഉദ്ദേശിച്ചാണോ അത് എന്ന് മഹതിയായ ആയിഷത്തു സിദ്ദീഖ റബിയല്ലാഹു അൻഹ ചോദിച്ചപ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞു ഒരാക്കിന്നഹുമുല്ലദീന യസൂമൂന വയുസല്ലൂൻ വയതസദ്ദഖൂന വയഖാ യബ്നത സിദ്ദീഖ് വലാകിന്നഹും الذين يصومون ويصلون ويتصدقون ويخافون ألا يتقبل منهم أولئك يسارعون في الخيرات ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഇബ്നു മാജ അഹ്മദ് തുടങ്ങിയവരും റളിയല്ലാഹു അൻഹും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ലാ സിദ്ദീഖ് അല്ല അല്ല സിദ്ദീഖിന്റെ മോളെ അങ്ങനെയല്ല നീ പറയുന്നത് പോലെയല്ല കാര്യം വലാഖിന്നഹുമുല്ലദീന യസൂമൂന വ്യഭിചരിക്കുന്നവരെ കുറിച്ചല്ല ആ പറഞ്ഞത് പേടിയോടുകൂടെ മോഷ്ടിക്കുന്നവരെ കുറിച്ചല്ല പേടിയോടുകൂടെ കള്ളു കുടിക്കുന്നവരെ കുറിച്ചുമല്ല റബ്ബുല്ലുസത്തി പറഞ്ഞത് പിന്നെയോ ആ പറഞ്ഞത് നിസ്കരിക്കുന്നവരെ കുറിച്ചാണ് വലാഖിന്നല്ലദീന യസൂമൂ മുഅ്മിനൂൻ നോമ്പ് നോൽക്കുന്നവരെ കുറിച്ചാണ് പറഞ്ഞത് വയുസല്ലൂന നിസ്കരിക്കുന്നവരെ കുറിച്ചുമാണ് പറഞ്ഞത് വയതസദ്ദഖൂന ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരെ കുറിച്ചുമാണ് പറഞ്ഞത് വയഖാഫൂന അല്ലാ യുതഖബ്ബല മിൻഹും അവരിൽ നിന്നത് സ്വീകരിക്കപ്പെടില്ലേ എന്ന ഭയപ്പാടോടുകൂടി ചെയ്യുന്നവർ ഞാൻ നിസ്കരിക്കുമ്പോൾ എന്റെ നിസ്കാരം അള്ളാഹു താല സ്വീകരിക്കില്ലയോ എന്ന പേടിയോടുകൂടെ നിസ്കരിക്കുന്നവനെ കുറിച്ചാണ് വല്ലതീന യൂത്തൂന മാ കുലൂബുഹും വജില എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാമിൽ നമ്മളെ അറിയിക്കുന്നതെന്ന് മുത്തു മുസ്തഫ സല്ലാഹു അലൈ വസല്ലം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ വേണ്ടത് ചെയ്യുന്ന ഓരോ കർമ്മത്തിന്റെ അപ്പുറത്തും നമുക്കൊരു ഭയപ്പാടുണ്ടായിരിക്കണം നമ്മൾ നോറ്റു ഒരുപാട് ഇരുപത്തിനാല് നോമ്പ് നോറ്റു അള്ളാഹുവേ നീ സ്വീകരിക്കണേ എന്റെ നോമ്പിൽ ഒരുപാട് പാകപ്പിഴവുകൾ വന്നിട്ടുണ്ട് ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് റബ്ബേ ഒരുപാട് പക്ഷേ എനിക്കറിയില്ല ഇല്ല നീ അത് സ്വീകരിച്ചോ എന്ന് എന്റെ കർമ്മങ്ങളിലുള്ള അപാത അപാകതകൾ പരിഹരി പരിഹരിച്ചുകൊണ്ട് പരിപൂർണമായ അമലായി റബ്ബുല്ലിസത്തായ നാഥ നിന്റെ മഹദ് ഫബലുകൊണ്ട് സ്വീകരിക്കണേ എന്ന പ്രാർത്ഥന ഓരോ അമലിന്റെയും ഉടനെ നമ്മളിൽ നിന്നുണ്ടാകണമെന്ന് ബാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം പരിശുദ്ധമായ കാബാലയത്തിന്റെ പണി പൂർത്തിയാക്കി അള്ളാഹുവാണ് പറഞ്ഞത് കാബാലയത്തിന്റെ പണി പൂർത്തിയാക്കണമെന്ന് ഇബ്രാഹീമ മക്കാനൽ ബൈറ്റ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഉണ്ടായിരുന്ന സ്ഥാനം നാം കാണിച്ചു കൊടുത്തു എന്നിട്ട് തവാഫ് ചെയ്യുന്നവർക്ക് വേണ്ടി നിസ്കരിക്കുന്നവർക്ക് വേണ്ടി റുക്കു ചെയ്യുന്നവർക്ക് വേണ്ടി അത് നീ ശുദ്ധീകരിച്ചുകൊണ്ട് പുനർനിർമ്മാണം നടത്തണമെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് കൽപ്പിച്ചതനുസരിച്ചാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമും മകൻ ഇസ്മായിൽ അലൈഹി സ്വലാമും കൂടിയിട്ട് കൈബാലയത്തിന്റെ പണി പൂർത്തിയാക്കിയത് ആ പണി പൂർത്തീകരിച്ചിട്ട് മഹാനായ ഖലീൽ റസൂലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം രണ്ട് കൈയും അള്ളാഹുവിലേക്ക് ഉയർത്തിയിട്ട് പ്രാർത്ഥിച്ചു തമ്പുരാനെ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം നിന്റെ കൽപ്പന പ്രകാരം നാദ ഞങ്ങളിത് നിന്റെ പരിശുദ്ധമായ ഭവനം പണി കഴിപ്പിച്ചിരിക്കുന്നു ആയതുകൊണ്ട് സ്വീകരിക്കണേ തമ്പുരാനെ സ്വീകരിക്കണേ തമ്പുരാനെ ഞങ്ങൾ ചെയ്തതിൽ വല്ല പോരായ്മകളുമുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് ഈ കർമ്മത്തെ നീയൊന്ന് കബൂലാക്കണേ റബ്ബേ എന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്തിട്ടുണ്ട് ആ ദുആയാണ് നമ്മുടെ ഓരോ അമലിന്റെയും ശേഷം വേണ്ടത് അതുകൊണ്ടാണ് നിസ്കാരത്തിന്റെ ശേഷം നമ്മളോട് റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് നിങ്ങൾ അസ്തഗ്ഫിറുല്ലാ എന്ന നിസ്കാരത്തിന്റെ ശേഷം പറയണം അസ്തഗ്ഫിറുല്ലാ എന്ന് പറയണം എന്തിനാ നിസ്കരിച്ചത് തെറ്റായി എന്നല്ല പിന്നെയോ റബ്ബേന്റെ നിസ്കാരത്തിൽ നിന്നെ മാത്രം വിചാരിച്ചുകൊണ്ട് നിസ്കരിക്കേണ്ടതിനു പകരം എന്റെ മനസ്സിലേക്ക് ഒരുപാട് ചിന്തകൾ കയറി വന്നിട്ടുണ്ട് അതെല്ലാം നിന്നോട് നിന്നോട് മുനാജാത്ത് നടത്തുന്ന രംഗത്ത് എനിക്ക് പാടില്ലാത്ത ചിന്തകളാണ് എന്റെ കൽബിൽ വന്നത് എന്റെ സൃഷ്ടാവായ നാഥ നിന്റെ മുമ്പിൽ നിൽക്കുന്നു എന്ന ബോധം എന്റെ നിസ്കാരത്തിൽ മുഴുവനും പിടിച്ചു നിർത്താൻ എനിക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് റബ്ബേ എന്റെ നിസ്കാരത്തിൽ വന്ന പാകപ്പിഴവുകൾ നീയൊന്ന് പരിഹരിച്ചു തരണേ തമ്പുരാനെ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് എന്റെ ഈ അമലിനെ നീയൊന്ന് സ്വീകരിക്കണേ റഹ്മാനെ എന്ന പ്രാർത്ഥനയുണ്ടാകണം അതാണ് അസ്തഫുറുല്ലാഹല്ലതയുമെന്ന് എന്ന് നിസ്കാരത്തിന്റെ ശേഷം മൂന്ന് തവണയെങ്കിലും പ്രാർത്ഥിക്കാൻ ഹബീബായ റസൂലുല്ലാഹി സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് കൽപ്പിച്ചത് മാത്രമല്ല ഹജ്ജ് ചെയ്തിട്ട് പോലും അള്ളാഹുത്താല പറഞ്ഞത് ഹജ്ജ് കർമ്മം കഴിഞ്ഞാൽ പോലും അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടാനാണ് പറഞ്ഞത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലയോ ثم أفيضوا من حيث أفاض الناس واستغفروا الله ثم أفيضوا من حيث أفاض الناس واستغفروا الله ഹജ്ജിന്റെ അവസാനത്തെ തൊവാഫും കഴിഞ്ഞാൽ അവസാനത്തെ തൊവാഫും കഴിഞ്ഞിട്ട് ജനങ്ങളെല്ലാവരും തവാഫ് ചെയ്യാൻ പോകുന്നിടത്ത് നിന്ന് നിങ്ങളും പോയിട്ട് തവാഫ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പിന്നെ റബ്ബുല്ലിസത്തായ തമ്പുരാൻ പറഞ്ഞത് വസ്തഫിറുള്ള നിങ്ങൾ എന്നിട്ട് അള്ളഹാനോട് പൊറുക്കലിനെ തേടണേ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടണേ കാരണം ചെയ്തത് വലിയ പുണ്യകർമ്മമാണ് ഒരുപാട് സാമ്പത്തിക ചെലവുള്ളതാണ് ഒരുപാട് ശാരീരികമായ അധ്വാനമുള്ളതാണ് അങ്ങനത്തെ വലിയ കർമ്മം ചെയ്തിട്ട് പോലും റബ്ബുല്ലിസത്തായ തമ്പുരാൻ നമ്മളോട് ആവശ്യപ്പെട്ടത് അതിന്റെ ശേഷം നിങ്ങൾ ഇസ്തഫാർ നടത്തണമെന്നാണ് അതിന്റെ അർത്ഥം റബ്ബേ എന്റെ ഹജ്ജ് ഞാൻ നിന്റെ പരിശുദ്ധമായ ഭവനത്തിന്റെ മുമ്പിൽ വന്നിട്ട് നിന്നോട് മാത്രം നീ എന്ന ചിന്തയിൽ മാത്രം മാത്രം മുഴുകേണ്ടതിനു പകരം എന്റെ കൽബിലേക്കൊരുപാട് മറ്റു ചിന്തകൾ കടന്നു വന്നിട്ടുണ്ട് റബ്ബേ എന്റെ പ്രവർത്തനങ്ങളിൽ ഒരുപാട് വീഴ്ചകൾ പറ്റിയിട്ടുണ്ടാകും റബ്ബേ എനിക്കതറിയില്ല പക്ഷേ നിന്റെ അടുക്കൽ അത് ന്യൂനതയുള്ള അമലായിട്ടാണ് വരുന്നതെങ്കിൽ എനിക്കർഹമായ പ്രതിഫലം ലഭിക്കില്ലല്ലോ അതുകൊണ്ട് നിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ചെയ്തത് അതിൽ വന്നത് എന്റെ പക്കൽ നിന്നുള്ള പോരായ്മയാണ് അതൊന്ന് പരിഹരിച്ചുകൊണ്ട് പരിപൂർണമായ അമലിന് കൊടുക്കുന്ന പ്രതിഫലം എന്റെ അമലിനും നീ തരണേ തമ്പുരാനെ പരിപൂർണമായ അമൽ ചെയ്യുന്നവരിൽ നിന്ന് നീ സ്വീകരിക്കുന്നത് പോലെ എന്റെ വീഴ്ചകളുള്ള അമലും നീ പരിഹരിച്ചുകൊണ്ട് സ്വീകരിക്കണേ തമ്പുരാനെ എന്നതാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ രാത്രിയിൽ നിസ്കാരങ്ങൾ നിർവഹിക്കാറുണ്ട് പരിശുദ്ധമായ ഖുർആൻ മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് കൂടുതലായി പാരായണം ചെയ്തിട്ടുണ്ടാകും ദാനധർമ്മങ്ങൾ മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് കൂടുതലായി ചെയ്തിട്ടുണ്ടാകും പക്ഷെ അതൊന്നും നമുക്ക് ചാരിതാർത്ഥ്യത്തിന് വകയാകാൻ പാടില്ല ഞാൻ ഇത്ര ചെയ്തു തീർത്തു എന്നതുപോലുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരാൻ പാടില്ല ഞാൻ ഒരുപാട് നിസ്കരിച്ചു റമദാനായിട്ട് എന്നുള്ള രൂപത്തിലുള്ള ചിന്ത വരാൻ പാടില്ല ഞാൻ ഒരുപാട് ഖുർആാനോദി എന്ന രൂപത്തിൽ നമ്മുടെ ഭാഗത്തു നിന്ന് ചിന്ത വരാൻ പാടില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കും പഠിപ്പിക്കുകയാണ് നമുക്കറിയാം മഹാനായ സുദ്ദീഖുല്ലക്ബർ സുദ്ദീഖുല്ലക്ബർ അലി അള്ളാഹു അൻഹു അള്ളാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടതോഴൻ വാരസൗറിൽ പോലും തങ്ങളോടൊപ്പം നിന്ന അഷ്റഫുൽ ഖൽക്കിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അതുകൊണ്ട് തന്നെ അൻഹുവിന് പ്രവാചക പ്രഭുവിനെ കഴിഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തുള്ള ശ്രേഷ്ഠതയുടെ കാര്യത്തിൽ സഹാബത്തിന്റെ കൂട്ടത്തിൽ ഒന്നാം സ്ഥാനമുള്ള സുദ്ദീഖുൽ അക്ബർ ആ സുദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കാന യബ്കി വളരെ വളരെ കൂടുതലായി കരയാറുള്ളയാളായിരുന്നു സുദ്ദീഖുൽ അക്ബർ എന്താണ് അതിന് കാരണമെന്നോ നിങ്ങൾ കരയണം എന്ന് നമ്മളോട് സുദ്ദീഖുൽക്കുബർ പറഞ്ഞു ഇനി നിങ്ങൾക്ക് കരയാൻ സാധിക്കുന്നില്ലെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷയോർത്തിട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി കരയുകയെങ്കിലും വേണമെന്ന് മഹാനായ സുദ്ദീഖുല്ലക്കുബർ പറയാറുണ്ടായിരുന്നു അള്ളാഹുവിന്റെ ശിക്ഷയോർത്തിട്ട് അള്ളാഹുത്താല എന്നെ എവിടെയാണ് കൊണ്ടുപോയിടുക അവന്റെ നരകത്തിലെങ്ങാനും ഇട്ടാൽ ആ നരകത്തിന്റെ ശിക്ഷ താങ്ങാൻ ഈ സുദ്ദീഖിന് സാധിക്കില്ലല്ലോ എന്ന് മഹാനായ സുദ്ദീഖുല്ലാഹു അൻഹു അള്ളാഹുവിന്റെ ശിക്ഷയുടെ കാഠിന്യമോർത്തിട്ട് അള്ളാഹുവിന് അള്ളാഹു സുബാനുഭൂവത്താല ഇസ്ലാം എന്ന മഹത്തായ അനുഗ്രഹം ചെയ്തു തന്നിട്ട് അതിനർഹമായ രീതിയിൽ അള്ളാഹുവിന് നന്ദി കാണിക്കാൻ ഈ സുദ്ദീഖിന് കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് സുദ്ദീഖുൽ അക്ബർ കരഞ്ഞത് എത്രയോ ഇബാദത്ത് ചെയ്ത് ക്ഷീണിച്ച മഹാനായിരുന്നു സിദ്ദീഖുൽ അക്ബർ തങ്ങള് അങ്ങനെയുള്ള സിദ്ദീഖുൽ അക്ബർ പറഞ്ഞത് ഞാൻ തന്റെ മുറ്റത്തുള്ള മരത്തിലേക്ക് നോക്കിയിട്ട് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞത് ഞാൻ ഈ മരം പോലെയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ആ മരത്തിൽ നിന്ന് പക്ഷികൾ വന്ന് തിന്നിട്ടു പോകുന്നു പിന്നീട് ആ മരത്തെ മുറിച്ചു കളയുന്നു ആരും അതിനോട് ചോദ്യം ചെയ്യില്ല ആരും അതിന്റെ തെറ്റുകുറ്റങ്ങൾ നാളെ എടുത്തു പറയില്ല ഇതുപോലെ ഒരു മരമായിരുന്നെങ്കിൽ ഞാനെന്ന് മഹാനായ സുദ്ദീഖുൽ അക്ബർ ആരാണ് സുദ്ദീഖ് അള്ളാഹുവിന്റെ റസൂൽ അബൂബക്കറും ഫിൽ ജന്ന അബൂബക്കർ സ്വർഗത്തിലാണ് അബൂബക്കറെ നിങ്ങൾ സ്വർഗത്തിലാണെന്ന് ഹബീബായ റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിന്റെ ടിക്കറ്റ് മുറിച്ചു കൊടുത്ത സുദ്ദീഖുൽ അക്ബർ ആ സുദ്ദീഖുൽ അക്ബറാണ് പറയുന്നത് ഞാൻ എന്റെ മുറ്റത്ത് കാണുന്ന ഈ മരം പോലെയായിരുന്നെങ്കിലും എന്ന് ആ മരത്തിന് യാതൊരു വിചാരണയുമില്ല അതിനോട് അള്ളാഹുത്താല ഒന്നും ചോദിക്കില്ല എന്തു നന്മ ചെയ്തു എന്ന് ചോദിക്കില്ല എന്തിനെ നീ തിന്മ ചെയ്തെന്ന് ചോദിക്കില്ല അങ്ങനെയായിരുന്നെങ്കിലേ സിദ്ദീഖ് രക്ഷപ്പെട്ടേനെ എന്ന് മഹാനായ സുദ്ദീഖുൽ അക്ബർ ധീരനായ ഉമർബുൻ ഖത്താബും മറിച്ചല്ല മഹാനായ ഉമർബുൻ ഖത്താബ് സൂറത്തു തൂർ ഓതിയിട്ട് ൂറിന്റെ ഏഴാമത്തെ ആയത്ത് നിശ്ചയം നിങ്ങളുടെ നാഥന്റെ ശിക്ഷ അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹുത്താല പറയുന്ന ആ സൂറത്തു തൂറിലെ ഏഴാമത്തെ ആയത്തോതിയിട്ട് മഹാനായ ഉമർബുൻ ഖത്താബ് കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് തങ്ങളുടെ കണ്ണിൽ നിന്ന് രക്തം വരുന്ന രൂപത്തിലുള്ള കരച്ചിൽ കരഞ്ഞു അങ്ങനെ മഹാനവറുകൾക്ക് രോഗം ബാധിച്ചു മഹാനായ ഉമർ ഖത്താബ് ധീരനായ ഉമർ ആരാണ് ഉമർ ഉമറെ നിങ്ങൾ ഒരു വഴിയുടെ ഒരു ഭാഗത്തിറങ്ങിയാൽ ആ വഴിയുടെ മറുഭാഗത്തു നിന്ന് പിശാജ് തിരിച്ചു നടക്കില്ല എന്ന് മഹാനായ ഉമർ ഉമർബിന് ഖത്താബിനെ കുറിച്ച് റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഉമറെ നിങ്ങളൊരു വഴിയിൽ ഒരറ്റത്തിറങ്ങിയാൽ അതിന്റെ മറ്റേ അറ്റത്ത് നിന്ന് പിശാജ് ഇങ്ങോട്ട് നടക്കാൻ ധൈര്യപ്പെടില്ലെന്ന് അങ്ങനെയുള്ള ഉമർ ഉമർ ഉമർബിന് ഖത്താബാണ് കരഞ്ഞിട്ട് കരത്തി കരഞ്ഞ് കരഞ്ഞ് അവസാനം അസുഖം ബാധിച്ചു ഉമർബിനു ഖത്താബിന് അങ്ങനെ സഹാബത്ത് അദ്ദേഹത്തിന്റെ അനുചരന്മാർ ഉമർബിനു ഖത്താബിനെ സന്ദർശിക്കാൻ ചെന്നു ഉമർബിനു ഖത്താബ് റലിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു എന്താണ് മഹാനവറുകളെ അങ്ങിങ്ങനെ രോഗബാധിതനാകാൻ കാരണം എന്ന് പറഞ്ഞപ്പോ വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെ കഥകടച്ചിരിക്കുന്ന ഉമർബിന് ഖത്താബിന്റെ അടുക്കൽ കൂട്ടുകാർ ചെന്നിട്ട് എന്തിനാണ് മഹാനവറുകളെ ഇങ്ങനെ കരയുന്നത് വക്കാന ഫീ വജിഹിഹി ഖത്താനി അസ്വദാനി മിനൽ ബുക്കാ കരച്ചിലിന്റെ പാടുകൊണ്ട് ഉമർ എന്നവരുടെ രണ്ട് കവിളിലും കറുത്ത രണ്ട് പാടുകളുണ്ടായിരുന്നു എന്ന് അപ്പോഴാണ് മഹാനായ ഇബിനു അബ്ബാസ് റബി അള്ളാഹു അൻഹു ഉമർബിൻ ഖത്താബിനോട് ചോദിച്ചത് മസ്വറല്ലാഹു ബിക്കൽ അംസാർ വഫതഹ ബിക്കൽ ഫുതൂഹ് വഫാല വഫഅൽ നിങ്ങളാണല്ലോ മഹാനവറുകളെ അള്ളാഹു നിങ്ങളെ കൊണ്ട് ഒരുപാട് ഒരുപാട് പട്ടണങ്ങൾ ഇസ്ലാമിന്റെ കീഴിലേക്ക് കൊണ്ടുവന്നു ഒരുപാട് പട്ടണങ്ങൾ നിങ്ങൾ മുഖേന ഇസ്ലാമിന് സ്വന്തമായി ഒരുപാട് വിജയങ്ങൾക്ക് നിങ്ങൾ നേതൃത്വം വഹിച്ചു നിങ്ങളെ കൊണ്ട് അള്ളാഹുത്താല ഇസ്ലാമിന് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതനാണല്ലോ ഉമറെ എന്ന് മഹാനായ ഇബിനു അബ്ബാസ് റബിയല്ലാഹു അൻഹു ഉമർബിനു ഖത്താബ് എന്നിവരെ സമാധാനിപ്പിച്ചു പറഞ്ഞപ്പോ ബിൻ ഖത്താബ് എന്നവർ പറഞ്ഞത് വദിത്തു അന്നീ അഞ്ചു ലാ അജ്റ വലാ വിസ്റ വദിത്തു അന്നീ അഞ്ചു ലാ അജ്റ വലാ വിസ്റ ഈ ഉമർ ഒന്ന് അള്ളാന്റെ കോടതിയിൽ രക്ഷപ്പെട്ട് കിട്ടിയാൽ മതിയായിരുന്നു ഉമറിന് കൂലിയില്ലെങ്കിലും വേണ്ടില്ല ഉമറിന് ശിക്ഷയും ഇല്ലാത്ത അവസ്ഥ മതിയായിരുന്നെന്ന് ഉമറിന് കൂലിയില്ലെങ്കിലും വേണ്ടില്ല ഉമറിന് ശിക്ഷയില്ലാതിരുന്നാൽ മതിയായിരുന്നെന്ന് മഹാനായ ഇസ്ലാമിന്റെ രണ്ടാം രണ്ടാമത്തെ ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഗദ്ഗതപ്പെട്ടു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നു പ്രിയപ്പെട്ടവരെ എന്ത് കർമ്മമാണ് ഞാനും നിങ്ങളും ചെയ്തത് മഹാനായ ഉമർ ബിൻ ഖത്താബിനെ അപേക്ഷിച്ച് എന്ത് കർമ്മമാണ് റബ്ബിന്റെ കോടതിയിൽ പിടിച്ചു നിൽക്കാൻ നമുക്കുള്ളതെന്നൊന്ന് ചിന്തിക്കുക ആ ചിന്തയാണ് അള്ളാഹുവിന്റെ കലാം നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്താണ് നാളെ ഉപകാരം കിട്ടുന്ന രൂപത്തിൽ നിങ്ങൾ ചെയ്തത് ഉമർബിൻ ഖത്താബ് ചെയ്തതിന്റെ ആയിരത്തിലൊരംശം എന്തെങ്കിലും ഒരു നന്മ എന്തെങ്കിലും ഒരു നന്മ ഉമർബിൻ ഖത്താബിന്റെ നന്മയുടെ ആയിരത്തിലൊരംശത്തിന് പകരം വെക്കാൻ പറ്റുന്ന രൂപത്തിൽ എന്താണ് പ്രിയപ്പെട്ടവരെ നമുക്ക് മുന്നിൽ വെക്കാനുള്ളത് അള്ളാഹുവിന്റെ കോടതിയിൽ എന്താണ് നമുക്ക് പകരം കൊടുക്കാനുള്ളത് അള്ളാഹു ചോദിക്കുമ്പോ അവലം അമ്മുറുക്കുമായ തകക്കറു നിങ്ങൾക്ക് മുന്നറിയിപ്പുകാർ വന്നില്ലയോ നിങ്ങൾക്ക് നാം മനസ്സിലാക്കാൻ മാത്രം ചിന്തിക്കുന്നവന് ചിന്താശേഷിയുള്ളവന് ചിന്തിക്കാൻ മാത്രം പ്രായം നിങ്ങൾക്ക് ജീവിക്കാൻ നാം എന്റെ ഭൂമിയിൽ സഹവസിക്കാൻ ഭൂമിയിൽ ജീവിച്ചു തീർക്കാൻ അവസരം തന്നില്ലയോ എന്ന് റബ്ബുല്ലിസത്തായ തമ്പുരാന്റെ ചോദ്യത്തിന്റെ മുമ്പിൽ എന്തു മറുപടിയാണ് നമുക്കുണ്ടാവുക ഇനി ഉസ്മാനുബിൻ അഫാൻ റബി അള്ളാഹു അൻഹു ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫ റഅയ്തു അലാ സാഖിൽ ജന്നത മക്തൂബും ബിസ്മി ഉസ്മാൻ സ്വർഗ സ്വർഗത്തിന്റെ സ്വർഗത്തിന്റെ തൂണുകളുടെ മുകളിൽ ഉസ്മാന്റെ പേരെഴുതിയതായിട്ട് ഞാൻ കണ്ടെന്ന് ഹബീബായ റസൂലുല്ലാഹി ഋഷി മക്തൂബും ബിസ്മി ഉസ്മാൻ അർഷിന്റെ അർഷിന്റെ മരത്തിന്റെ മുകളിൽ ഉസ്മാന്റെ പേരെഴുതി വെച്ചത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ഹബീബായ റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാനും ഫിൽ ജന്ന ഉസ്മാനെ നിങ്ങൾ സ്വർഗത്തിലാണ് ഉസ്മാനെ നിങ്ങൾ സ്വർഗത്തിലാണ് സ്വർഗത്തിലെ പലയിടങ്ങളിൽ ഖുർആാനിലും അങ്ങയുടെ പേര് ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് മഹാനായ ദിന്നൂറൈനി തങ്ങളോട് റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിട്ട് പറഞ്ഞവരാണ് ഉസ്മാൻ ആ ഉസ്മാൻ എന്നവർ ഖബർ കണ്ടാൽ പൊട്ടിക്കരയുമായിരുന്നെന്ന് ഹത്താ മഹാനവറുകളുടെ താടിയിലൂടെ കണ്ണുനീരൊലിച്ചിട്ട് താടി രോമങ്ങൾ മുഴുവനും നനയുമായിരുന്നു അതിനു മാത്രം കരഞ്ഞു കരഞ്ഞിട്ട് ഉമർ മഹാനായ ഉസ്മാൻ ഉബിനോ അഫാൻ കണ്ണുനീരുകൊണ്ട് താടി നനക്കാറുണ്ടായിരുന്നെന്ന് എന്നിട്ട് പറയും പറയുമത്രേ ലൗ അന്നനി ബൈനൽ ജന്നത്തി വന്നാർ എനിക്ക് സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടക്കൊരു സീറ്റ് കിട്ടിയാൽ മതിയായിരുന്നെന്ന് അള്ളാഹുവേ നീ അവരുടെ ഒക്കെ ബറക്കത്തുകൊണ്ട് ഞങ്ങളുടെ പുണ്യകർമ്മങ്ങളെ സ്വീകരിക്കണേ റഹ്മാനെ ലൈലത്തുൽ കതിറിന്റെ രാവാകാൻ സാധ്യതയുള്ള ഈ പുണ്യരാത്രിയിൽ ഈ മഹാന്മാരുടെ ഒക്കെ ഹക്കുജാഹു ബറക്കത്തുകൊണ്ട് ഞങ്ങളെ കബൂലാക്കണേ തമ്പുരാനെ മഹാനായ ഉസ്മാനുബിൻ അഫ്ഫാൻ തങ്ങൾ പറഞ്ഞിരുന്നത്രേ എനിക്ക് സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിൽ ഒരു സീറ്റ് അള്ളാഹുത്താല തന്നിരുന്നെങ്കിൽ മതിയായിരുന്നെന്ന് رأيت ولا ساق الجن رأيت ولا ساق العرش مكتوب باسم عثمان അർഷിന്റെ തൂടിന്റെ മുകളിൽ അർഷിന്റെ അർഷെന്ന മരത്തിന്റെ മുകളിൽ ഉസ്മാനെ അങ്ങയുടെ പേരുല്ലേഖനം ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് മഹാനായ റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അള്ളാഹുവിന്റെ അർഷ് ആ അർഷിന്റെ ആ അർഷിന്റെ കാലിന്റെ മുകളിൽ അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ കാലിന്റെ മുകളിൽ ഉസ്മാനുബിൻ അഫാന്റെ പേരുണ്ടെന്ന് ഹബീബായ റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉസ്മാനുബിൻ അഫാന് മുന്നറിയിപ്പ് നൽകി സന്തോഷവാർത്ത അറിയിച്ചു കൊടുത്തു എന്നിട്ട് ആ ഉസ്മാനാണ് പറഞ്ഞത് എനിക്ക് സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടക്കൊരു സീറ്റ് കിട്ടിയാൽ മതിയായിരുന്നു സ്വർഗം കിട്ടുമെന്നുറപ്പില്ല നരകത്തിലേക്കാണ് ബാഹുത്താല എന്നെ ഇടുന്നതെങ്കിൽ അത് സഹിക്കാനുള്ള കെൽപ്പും ഈ ഉസ്മാനില്ല അതുകൊണ്ട് അള്ളാഹുത്താല എനിക്ക് സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടക്കെങ്കിലും ഒരു സീറ്റ് തന്നാൽ മതിയായിരുന്നെന്ന് ലാ അതിരി ഇരാ അയ്യത്തിഹിമായി ഉമറുബി സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ എന്നെ കൊണ്ടുപോയിടുക എന്നെനിക്കറിയില്ല ലഹ്തർത്തു എന്ന കൂന റമാദൻ കപില അൻ ആലമ ഇല അയ്യത്തിഹിമാ അസീർ സ്വർഗമാണോ നരകമാണോ എനിക്ക് കിട്ടുക എന്ന് എനിക്കുറപ്പ് കിട്ടുന്നത് വരെ ഞാൻ വെണ്ണീറായി തീർന്നിരുന്നെങ്കിൽ നന്നായനെ എന്ന് ഞാൻ വെണ്ണീറായി തീർന്നിരുന്നെങ്കിൽ നന്നായനെ എന്ന് അള്ളാഹുവിന്റെ സാദിഖുൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം കൊണ്ട് സന്തോഷമറിയിക്കപ്പെട്ട മൂന്ന് മഹാരഥന്മാരുടെ അവസ്ഥയാണ് നമ്മൾ കണ്ടത് ഇനി നാലാമത്തെ ഖലീഫയായ അലിയുബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ അവസ്ഥ കാന കസീറൽ ബുക്കാഇ വൽ ഖൗഫ് മഹാനവറുകൾ വല്ലാതെ കരയുന്നവരായിരുന്നു എന്ന് രണ്ടു കാര്യത്തിലായിരുന്നത്രേ അലിയുബിൻ താലിബിന്റെ പേടി രണ്ടു കാര്യത്തിലായിരുന്നത്രേ മഹാനവറുകളുടെ പേടി എന്തായിരുന്ന ആ കാര്യം ഒന്ന് തൂലുൽ അമലി തൂലുൽ അമലി അത്യാഗ്രഹം വർദ്ധിക്കുക എന്നുള്ളത് ആഗ്രഹങ്ങൾ മനുഷ്യന്റെ ആഗ്രഹങ്ങൾ കുന്നുകൂടുക ഈ അലി ഒരുപാട് ആഗ്രഹമുള്ളയാളാണ് ആ ആഗ്രഹം എന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകുമോ എന്ന് ഭയപ്പെട്ടയാളായിരുന്നെന്ന് അലി അപ്പൊ ഇൻഷാല്ല വാങ്കൊടുത്തു ഇനി സംസാരിക്കാൻ സമയമില്ല അതുകൊണ്ട് ബാക്കി ഇൻഷാല്ല ഇതിന്റെ ഭാഗം രാത്രിയോ മറ്റോ നമുക്ക് സംസാരിക്കാം അള്ളാഹു സുബാനുഹു തല തൗഫീക്ക് നൽകട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യുന്ന കർമ്മത്തോടുകൂടെ നമ്മുടെ ഉത്തരവാദിത്തം തീർന്നു എന്ന് വിചാരിക്കരുത് ആ ഓരോ കർമ്മങ്ങളുടെയും ശേഷം അത് സ്വീകരിക്കണേ എന്ന പ്രാർത്ഥനയാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത് അള്ളാഹു സുബാനഹുവത്താല നമ്മുടെ അമലുകളിലുള്ള പോരായ്മകൾ നികത്തിക്കൊണ്ട് അള്ളാഹു നമ്മൾ ഒന്ന് സ്വീകരിക്കട്ടെ ബാക്കിയുള്ള ദിവസങ്ങളിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന കൂടുതൽ പുണ്യകർമ്മങ്ങളുമായി നിരതരാവാൻ റബ്ബുല്ലിസത്തായ തമ്പുരാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ പരിശുദ്ധമായ ഖുർആൻ കൂടുതലായി ഓതി തീർക്കാനും സുന്നത്ത് നിസ്കാരങ്ങളാനും അള്ളാഹുത്താല നമുക്ക് കൂടുതലായി തൗഫീക്ക് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിരമിക്കുന്നു വാഹൃദാബാനാൻ അലഹമുല്ലാഹി റബ്ബില്ലാലമീൻ പ്രാർത്ഥനയിൽ എല്ലാവരെയും ഈ വിനീതനെയും എല്ലാവരും ഈ വിനീതനെയും കൂടെ ഉൾപ്പെടുത്തണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു വലൈക്കും വറഹമത്തല്ലാഹി തലാ വബർക്കാത്തു